സങ്കരോ നരകായവ കുലസ്യ കുലത്തെയും അതുപോലെ കുലതധികളെയും നശിപ്പിക്കുന്നവർ വർണ്ണസങ്കരത്തിന് കാരണമാകുന്നു അവർ നരകായവ അവർ നരകത്തിൽ തന്നെ പതന്തി വീഴുന്നു മാത്രമല്ല ഈ വർണ്ണസങ്കരം കാരണമായ പുത്രന്മാരാൽ പിതാക്കന്മാർക്ക് ഉദകക്രിയയും കർമ്മങ്ങളും പിതൃകർമ്മങ്ങളും നടത്തുവാൻ യോഗ്യത ലഭിക്കാത്തതുകൊണ്ട് ആ പിതരോഹ്യേഷാം ആ പിതാക്കന്മാര് മരിച്ചുപോയവര് അവരും നരകായ ഇവ പതന്തി അവരും നരകത്തിൽ തന്നെ പതിക്കുന്നു അതിന് കാരണം നാം യുദ്ധം ചെയ്ത് നമ്മളുടെ ശത്രുക്കളെ വധിക്കുകയും നമ്മളുടെ കൂട്ടത്തിൽ ഉള്ളവർ കുറെ പേര് വധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന മനുഷ്യനാശം നരഹത്യ വർണ്ണസങ്കരത്തിനും അധർമ്മം വളരുവാനും കാരണമാകുന്നു ആ പാപം നമ്മൾ തന്നെ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ വർണ്ണസങ്കരത്തിന് കാരണമാകുന്ന ഏതൈ ദോഷൈഹി ഈ ദോഷം അത് കുലജ്ഞാനാം കുലനാശത്തിനും കാരണമാകുന്ന ഈ ദോഷത്തിലൂടെ ഉത്സാദ്യന്തേ ജാതിധർമാഹ മനുഷ്യ രാശിയുടെ ജാതിധർമ്മവും ഉത്സാദ്യന്തേ ഇല്ലാതെയാകുന്നു ശാശ്വതാഹ കുലധർമാശ്ച ഉത്സാദ്യന്തേ ശാശ്വതമായ കുലധർമ്മവും ഇല്ലാതെയാകുന്നു അതുകൊണ്ട് ഈ യുദ്ധം അതിഘോരമായ പാപത്തിന് കാരണമാകുന്നു ഉച്ഛന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന ഹേ ജനാർദ്ദന മനുഷ്യാണാം കുലധർമാണാം ഉച്ചന്ന മനുഷ്യരുടെ കുലധർമ്മം അവസാനിക്കുന്നതോടുകൂടി നശിക്കുന്നതോടുകൂടി നരകേ അനിയതം വാസോ അനാദികാലം അനവരതം നരകത്തിൽ തന്നെ ഈ മനുഷ്യർ വസിക്കേണ്ടി വരും എന്ന് ഭവതി എന്ന് ഇതി അനുശുശ്രൂമ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കുലധർമ്മം നശിച്ചാൽ ഈ മാനവരാശി മുഴുവനും നരകത്തിൽ അനേക കാലം വശിക്കേണ്ട ഗതികേട് നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്നു ആ പാപവും നാം തന്നെ അനുഭവിക്കേണ്ടി വരും അഹോഭത മഹത് പാപം കർത്തും വ്യവസിതാവയം എപ്രകാരമാണ് ഈ മഹത്തായ ഈ ഘോരമായ പാപം കർത്തും ചെയ്യുവാൻ വ്യവസിതാവയം നാം തയ്യാറായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യത് രാജ്യ സുഖലോപേന രാജ്യത്തിനും സുഖത്തിനും വേണ്ടിയാണ് നാം ഈ ഘോരപാപം ചെയ്യുവാൻ തയ്യാറായത് ഏതാ ഘോരപാപം സ്വജനം ഉദ്യതാഹന്തും സ്വന്തം ജനങ്ങളെ വധിക്കുവാൻ വേണ്ടി നാം തയ്യാറായി എന്ന ഘോരപാപം ചെയ്യുവാൻ എപ്രകാരമാണ് നാം മുമ്പോട്ട് വന്നത് എന്ന് എനിക്ക് അത്ഭുതവും ദുഃഖവും തോന്നുന്നു യതി മാമ അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ അശസ്ത്രം ശസ്ത്രപാണയ ഒരു ക്ഷത്രിയനായ എൻ്റെ കയ്യിൽ എന്നും ആയുധമുണ്ടാകും ആ ആയുധം ഞാൻ താഴെ വെച്ചതിന് ശേഷം ആരെയും പ്രതിരോധിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന വേളയിൽ യതി മാമ അപ്രതീകാരം പ്രതിരോധിക്കാതെ നിൽക്കുവാൻ തയ്യാറാകുന്ന വേളയിൽ ധാർത്തരാഷ്ട്രാരണേഹന്യുഹു ഈ ധൃതരാഷ്ട്രപുത്രന്മാര് എന്നെ വധിക്കാൻ തയ്യാറായാൽ എന്നെ വധിച്ചാൽ തന്നെ ക്ഷേമതരം ഭവേത് അതെനിക്ക് ഏറ്റവും ക്ഷേമകരമായിരിക്കും അതായത് ഞാൻ ആരെയും കൊല്ലുക എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക അതേ സമയത്ത് ഈ ക്രൈസിസ് വേളയിൽ എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ധൃതരാഷ്ട്രപുത്രന്മാർ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ പാപം ചെയ്തില്ലല്ലോ ഞാൻ കുലനാശത്തിന് കാരണമായില്ലല്ലോ കുലധർമ്മം നശിപ്പിക്കുവാൻ ഞാൻ കാരണമായില്ലല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും അതുകൊണ്ട് ഹേ കൃഷ്ണ ഞാൻ യുദ്ധത്തിന് തയ്യാറില്ല കുലധർമ്മം നശിപ്പിക്കാൻ തയ്യാറില്ല കുലത്തെ നശിപ്പിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏവമുക്ത അർജുന ശംഖേ രഥ ഉപസ്ഥ ഉപാവിശത് രഥോപസ്ഥ ഉപാവിശത് രഥത്തിൻ്റെ മുകളിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അർജുനൻ യുദ്ധഭൂമിയിൽ ഇരുന്നു യുദ്ധഭൂമിയിലുള്ള രഥത്തിന്റെ മുകളിൽ അർജുനൻ ഇരുന്നു വിസൃജ്യ സശരം ചാപം മാനസ ശരവും ചാപവും കയ്യിൽ നിന്നുപേക്ഷിച്ച് ദുഃഖത്തോടു ദുഃഖത്തോടുകൂടി അർജുനൻ രഥത്തിന്റെ മുകളിൽ ഇരുന്നു ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യുഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായ ഉപനിഷത്തുക്കളുടെ സത്യകൾ കടഞ്ഞെടുത്തിരിക്കുന്ന ഭഗവത്ഗീതയിലെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദം എന്ന ഭഗവത്ഗീത വിഷയ വിവരണത്തിലെ അർജുന വിഷാദയോഗം എന്നു പേരോടുകൂടിയ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനന്റെ വിഷാദവും ആധുനിക ലോകത്തിൽ സാധാരണ മനുഷ്യരായ നമ്മളുടെ വിഷാദവും ഏകദേശം ഒരേപോലെ തന്നെ താരതമ്യപ്പെടുത്താവുന്നതാണ് കാരണം താൻ യുദ്ധത്തിനാണ് വരുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന അർജുനൻ യഥാർത്ഥത്തിൽ ക്രൈസിസ് മുമ്പിൽ കണ്ടപ്പോൾ സംഘർഷാവസ്ഥ മുമ്പിൽ കണ്ടപ്പോൾ അവിടെ തളർന്നു വീഴുകയാണ് ചെയ്തത് നാം ഓരോരുത്തരും ഇപ്രകാരം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എഞ്ചിനീയറായും ഡോക്ടറായും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായും ക്ലർക്കായും പ്യൂണായും ഐ എ എസുകാരനായും സ്വയം കർമ്മബന്ധാവ് തിരഞ്ഞെടുത്ത് അതാത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ അഭിമുഖീകരിക്കുന്ന സംഘർഷാവസ്ഥ ഭയന്ന് നാം വളരെയേറെ വിഷമിക്കാറുണ്ട് ദുഃഖിതരാകാറുണ്ട് മരിച്ചാലും വിരോധമില്ല എന്ന് പറഞ്ഞ് നാം തളർന്നു വീഴാറുണ്ട് ഈ സമയത്താണ് നമ്മളുടെ കോൺഷ്യസ്നസ് നമ്മളുടെ മനസ്സാക്ഷി നമ്മളുടെ മനസ്സ് നമ്മുടെ സ്ട്രോക്ക് ബാങ്ക് നമ്മൾ ചൈതന്യവത്താക്കേണ്ടത് എപ്രകാരം എന്നാൽ രണ്ടാം അധ്യായം മുതൽക്ക് പതിനെട്ടാം അധ്യായം വരെ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ സാധാരണ മനുഷ്യനായ അർജുനനോട് ഉപദേശിച്ചു കൊടുക്കുന്നത് പോലെ പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് ഈശ്വര സങ്കല്പത്തിൽ നിന്ന് ചൈതന്യം ഏറ്റെടുത്ത് മനുഷ്യരായ നാം വിശകലനാത്മകമായ ബുദ്ധിയോടുകൂടി അവനവൻ്റെ സംഘർഷപൂരിതമായ ജീവിതത്തിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് രണ്ടാം അധ്യായം സാഖ്യയോഗമാണ് ഫിലോസഫിയുടെ അത്യുന്നത നിലവാരം പുലർത്തുന്ന ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ഓരോ വരികളും അതീവ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് കുരുക്ഷേത്ര ഭൂമിയിലെ സംഭവങ്ങളെല്ലാം ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്ന സഞ്ജയൻ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധൃതരാഷ്ട്രോട് ഇപ്രകാരം വിവരിക്കുന്നു തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം വാച മധുസൂതന തം തഥാ കൃപയാവിഷ്ടോ അർജുനനെ ഇപ്രകാരം ദുഃഖിതനായി കണ്ടിട്ട് അശ്രുപൂർണാകുലേക്ഷണം അതീവ ദുഃഖത്തോടുകൂടി കണ്ണ് നിറഞ്ഞിരിക്കുന്നതായി കണ്ടിട്ട് വിഷീദന്തം വിഷാദത്തോടു കൂടിയിരിക്കുന്ന അർജുനനെ കണ്ടിട്ട് ഇതം വാക്യം മധുസൂദന വാച ശ്രീകൃഷ്ണൻ മധുസൂദനൻ അർജുനനോട് ഈ വരികൾ പറയുന്നതായിട്ട് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ ഞാൻ കേൾക്കുന്നു ശ്രീകൃഷ്ണ വരികളാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന വരികളാണ് ഇനിയുള്ളത് കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന കുതസ്ത്വാ കശ്മലമിതം ഹേ അർജുന എവിടെ നിന്നാണ് കശ്മലമായ ഇതം ഈ വരികൾ ഈ തോന്നലുകൾ ഈ വാക്കുകൾ ഈ വിചാരങ്ങൾ വിഷമേ സമുപസ്ഥിതം ക്രൈസിസ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വേളയിൽ യുദ്ധം നീ അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ ജങ്ചറിൽ കുതസ്ത്വ എവിടെ നിന്നാണ് നിനക്ക് കശ്മലമായ അനാര്യജുഷ്ടം ആര്യന്മാർക്ക് ചേരാത്തത് അസ്വർഗ്യം ആര്യന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് ക്ഷത്രിയന്മാർക്ക് സ്വർഗത്തെ തരാത്തതായ അകീർത്തികരം കീർത്തിയെ നശിപ്പിക്കുന്നതായ കശ്മലമായ ഈ വിചാരം ഈ സമയത്ത് ഹേ അർജുന നിനക്ക് എവിടെ നിന്നാണ് വന്നത് ക്ലൈഭ്യം മാ സ്മ ഗമ പാർത്ഥ നൈതത്വയുപപദ്യതി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം പരന്തപ ഹേ പരന്തപ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനായ അർജുന ക്ലൈഭ്യം ഒരു കാരണവശാലും നിനക്ക് ഷണ്ടത്വം ക്ലീപത്വം ഒരിക്കലും ഉണ്ടാകരുത് നൈതത്വയുപപദ്യതേ നിന്നിൽ നിന്ന് അപ്രകാരം ഒരു ക്ലീപത്വം ഒരു മാനവരാശിയും പ്രതീക്ഷിക്കുന്നുമില്ല ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ഷുദ്രമായ നാശകാരിയായ ഹൃദയ ദൗർബല്യത്തെ ത്യക്വോത്തിഷ്ടപരന്തവ വലിച്ചെറിഞ്ഞ് നീ എഴുന്നേറ്റാലും നീ കർമ്മോന്മുഖനായി കർമ്മോത്സുകനായി ഹേ അർജുന എഴുന്നേറ്റാലും യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും ആഹ്വാനം ചെയ്തപ്പോൾ തളർന്നു വീണ അർജുനൻ തൻ്റെ തളർന്നു വീണ അനുഭവത്തിന് കാരണമായ വിചാരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ് അർജുന വാച അർജുനന്റെ വരികളാണ് കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവലിസൂദന പൂജാർഹാവലിസൂദന ഹേ മധുസൂദന പൂജാർഹരായ ഭീഷ്മം ച ദ്രോണം ച ഭീഷ്മനെയും ദ്രോണനെയും കഥം സംഖ്യേ അഹം എപ്രകാരമാണ് സംഖ്യേ യുദ്ധത്തില് ഞാൻ ഇഷുഭി പ്രതിയോച്ചാമി ഈ ശരം കൊണ്ട് അസ്ത്രം കൊണ്ട് നേരിടുന്നത് എപ്രകാരമാണ് പൂജാർഹരായ പിതാമഹന്മാരായ അതുപോലെ ആചാര്യന്മാരായ അതിപ്രഗത്ഭരായ വ്യക്തികൾ ബഹുമാനിതരാകേണ്ട വ്യക്തികളെ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ നേരിടുന്നത് നേരിടേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇത്രയും അധികം ദുഃഖമുണ്ടാകുന്നത് ഗുരുൻ ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും അപീഹലോകെ ഗുരുൻ ഹത്വാഹി മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ ഹത്വാഹി കൊന്നിട്ട് വധിച്ചിട്ട് ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകെ അതിനേക്കാൾ എത്രയോ ശ്രേയസ്കരമാണ് ഭൈക്ഷ്യം ഭിക്ഷ നേടി ലഭിക്കുന്ന വസ്തുക്കൾ ഭുജിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവരെ വധിച്ച് ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ ഈ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും വധിച്ച് ഭുഞ്ചീയ ഭക്ഷിക്കുക ഏത് തരത്തിലുള്ളത് ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ ഭൗതിക സുഖങ്ങളെ അതുപോലെ തന്നെ അർത്ഥകാമങ്ങളെ അത് എത്രത്തോളം ശ്രേഷ്ഠമാണെങ്കിൽ കൂടി അവയിൽ നിറച്ചും പാപപങ്കിലമായ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും രക്തം നിറഞ്ഞിരിക്കുന്നു രക്തപങ്കിലമാണത് രുധിരപ്രതിഗ്ധാൻ രക്തപങ്കിലമായ ബുഞ്ചീയ ഭക്ഷണത്തെ എങ്ങനെയാണ് കഴിക്കുന്നത് ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥകാമങ്ങൾക്കായിട്ട് ഗുരു ഗുരുക്കന്മാരെ ഹി തന്നെ ഏവ ഗുരുക്കന്മാരെ തന്നെ ഹത്വ കൊന്നിട്ട് എന്തൊരു നേട്ടമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന് കൺഫ്യൂഷനുണ്ട് എനിക്ക് സംഘർഷപൂരിതമായ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ന ചേത വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യതിവാനോ ജയേയുഹു യദ്വാ ജയേമ യതിവാനോ ജയേഹു സ്വയം യുദ്ധത്തിൽ ജയേമ ജയിക്കുകയാണോ യതി വാ നോ ജയേയുഹു അവരെ ജയിക്കാൻ അനുവദിക്കുകയാണോ അല്ല നാം പരാജയപ്പെടുകയാണോ ചെയ്യേണ്ടത് ഇതിലേതാണ് നല്ലത് കതരൻ നോ ഗരിയോ വലുത് മഹത്വപൂർണമായിട്ടുള്ളത് ഏത് എന്ന് ന ചേ വിത്മ എനിക്കിപ്പോഴും അറിയുന്നില്ല അതായത് ഗുരുക്കന്മാരുടെ മുമ്പിൽ സ്വയം തോൽവി സമ്മതിച്ചു നിൽക്കുകയാണോ നല്ലത് അല്ല ഗുരുക്കന്മാരെ വധിച്ചിട്ട് സ്വയം ജയിക്കുകയാണോ നല്ലത് എന്ന് ചിന്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ജിജീവിഷാമസ്തേ അവസ്ഥിതാഹ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ പ്രമുഖരായ ധാർത്തരാഷ്ട്രന്മാര് ധൃതരാഷ്ട്രപുത്രന്മാര് ആരെ നശിപ്പിച്ചിട്ടാണോ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് അവർ തന്നെയാണ് ഹേ കൃഷ്ണ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് യാനേവ ഹത്വ ആരെ നശിപ്പിച്ചിട്ടാണോ തോൽപ്പിച്ചിട്ടാണോ വധിച്ചിട്ടാണോ നജീവിഷേമ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്തത് തേ അവർ തന്നെ അവസ്ഥിത ഇതാ ഇവിടെ നിൽക്കുന്നു അവരാരാണ് പ്രമുഖേ ധർത്തരാഷ്ട്രാഹ പ്രമുഖരായ ധൃതരാഷ്ട്രപുത്രന്മാരെൻ്റെ മുമ്പിൽ നിൽക്കുന്നു അവരെ വധിച്ചിട്ട് ഞാൻ ഒരു കാരണവശാലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഹ ധർമ്മസമ്മൂഢചേതാഹ ധാർമ്മിക ബോധ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലെ ധാർമ്മികമായ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായ ബോധമില്ലാത്ത രീതിയിൽ പൃച്ഛാമി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ത്വാം പൃച്ഛാമി നിന്നോട് ചോദിക്കുന്നു കാർപ്പണ്യദോഷോപഹതസ്വഭാവ ദുഃഖം ആവരണം ചെയ്തിരിക്കുന്ന എൻ്റെ പ്രത്യേക ഇപ്പോഴത്തെ അവസ്ഥയിലെ കൂടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ എൻ്റെ ധർമ്മ ധാർമ്മിക മൂല്യം ധർമ്മബോധം ഇവിടെ തളരുകയാണ് യത് ശ്രേയ ഏതെന്നാണ് എനിക്ക് ശ്രേയസ് സ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ എനിക്ക് ശ്രേയ ശ്രേയസ് എന്ന് ഇപ്പോൾ നീ പറയേണ്ടതാണ് ശിഷ്യസ്തേ അഹം ഷാധിമാം ത്വാം പ്രപന്നം ശിഷ്യൻ എന്ന രൂപത്തിൽ തേ നിന്നെ അഹം ഞാൻ ഷാധി എന്നെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് മാം ത്വാം പ്രപന്നം ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എൻ്റെ ബുദ്ധിയാണെങ്കിൽ മുഴുവനും ക്ലൗട്ട് ചെയ്തിരിക്കുന്നു കവർ ചെയ്തിരിക്കുന്നു ചിന്താശക്തി നശിച്ചിരിക്കുന്നു മൊത്തം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിയേത് തെറ്റേത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഹേ കൃഷ്ണ എന്നെ പഠിപ്പിച്ചാലും ഷാധി എന്നെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചാലും ഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോക മുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ രാജ്യം സുരാണാമപി ചാധിപത്യം യത് ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം എൻ്റെ ഇന്ദ്രിയങ്ങളെ കാർന്നു തിന്നുന്നതായ ആ ശോകത്തെ ദുഃഖത്തെ മാപനുദ്യാത് എപ്രകാരമാണ് നീക്കം ചെയ്യേണ്ടത് എന്ന് നഹി പ്രപശ്യാമി എനിക്ക് സൊല്യൂഷൻ ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ദുഃഖത്തെ മാറ്റാനുള്ള റെമഡി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അതല്ല അവാപ്യ ഭൂമാവസപത്നമൃദ്ധം ഈ ഭൂമിയും സമൃദ്ധമായ രാജ്യവും സുരാണാം അഭിചാധിപത്യം സർവ ചൈതന്യത്തിൻ്റെയും ആധിപത്യവുമാണോ ഞാൻ നേടേണ്ടത് ഇത് രണ്ടും എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും അറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ആദ്യമായിട്ട് വേണ്ടത് എൻ്റെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന വസ്തുതകളെ വിശകലനം ചെയ്ത് എന്നെ നീ പഠിപ്പിക്കണം ഹി പ്രപശ്യാമി മമാപനുദ്യാത് യത് ശോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസഭത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം യത് ശോകം ശോഷണം ഇന്ദ്രിയാണാം ഏതൊരു ദുഃഖമാണോ എൻ്റെ ഇന്ദ്രിയങ്ങളെ ദഹിപ്പിക്കുന്നത് ന ഹി പ്രപശ്യാമി മമ അപനുദ്ധ്യാ അതിൽ നിന്ന് എപ്രകാരമാണ് മോചനം നേടേണ്ടത് എന്ന് ന ഹി പ്രപശ്യാമി എനിക്ക് അറിയുന്നില്ല എനിക്ക് കാണുവാൻ സാധ്യമല്ല ഈ ഇന്ദ്രിയങ്ങളെ വേദനിപ്പിക്കുന്ന ശോകത്തിൽ നിന്ന് മുക്തി നേടേണ്ടത് എപ്രകാരമാണ് എന്ന് എനിക്കറിയുന്നില്ല അവാപ്യ ഭൂമാ വശഭത്നമൃദ്ധം രാജ്യം സുരാണാം അപിചാധിപത്യം ഈ ഭൂമിയും സമൃദ്ധിയും സമൃദ്ധിയുള്ള രാജ്യവും അതുപോലെ തന്നെ ദേവതുല്യരായവരുടെ ആധിപത്യവുമാണോ ഞാൻ സ്വീകരിക്കേണ്ടത് അതല്ല എൻ്റെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ആ വസ്തുതകളെ നീക്കം ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല ഒന്നും അറിയുവാൻ സാധിക്കുന്നില്ല അർജുനൻ പറയുന്ന ഈ വരികളെല്ലാം അകലെ മാറി നിന്ന് സഞ്ജയൻ കെട്ടിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു ഏവമുക്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ അർജുനൻ ഋഷികേശം ഏവമുക്വ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു നയോച്ഛ്യ ഇതി ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുകൂടി ഉക്വ ആരോട് പറഞ്ഞു ഗോവിന്ദം ഗോവിന്ദനോട് പറഞ്ഞിട്ട് തൂഷ്ണീം ബഭുവഹ സൈലന്റ് ആയിട്ട് ഒന്നും സംസാരിക്കാത്ത രീതിയിൽ അർജുനൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ ഞാൻ കാണുന്നു ഇതെല്ലാം കണ്ടിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറയുവാൻ തുടങ്ങുകയാണ് തമുവാച ഋഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോർഭയോർമധ്യേ വിഷീദന്തം ഇതം വജഹ വിഷീദന്തം കൂടി സേനയോർ ഉഭയോർ മധ്യേ രണ്ട് സേനയുടെയും നടുക്കിരിക്കുന്നതായ അർജുനനോട് തമുവാച ഋഷികേശ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് പ്രഹസന്നിവ സ്മൈൽ ചെയ്യുന്നതായിട്ട് കൂടി പറയുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഈ വരികൾ പറഞ്ഞു അശോച്യാനന്വശോചസ്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഹേ അർജുന ആരൊരുത്തരെ കുറിച്ചാണോ ഏതൊരു വ്യക്തികളെ കുറിച്ചാണോ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് അവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു മാത്രമല്ല പ്രജ്ഞാവാദാംശ ഭാഷസേ നീയാണെങ്കിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളെ പോലെ വൈസ്മൻ അവർ സംസാരിക്കുന്നത് പോലെയാണ് നീ സംസാരിക്കുന്നതും ഗതാസൂന ഗതാസൂംശ്ച കഴിഞ്ഞു കുറിച്ചും കഴിയാൻ പോകുന്നതിനെക്കുറിച്ചും ന അനുശോചന്തി പണ്ഡിതാഹ പണ്ഡിതന്മാർ ഒരിക്കലും ദുഃഖിക്കാറില്ല നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു അതേ സമയത്ത് ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് അവരെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നു ഇതൊരു വൈരുദ്ധ്യമായ ബിഹേവിയർ ആണ് നിന്നിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് ആത്മവിശ്വാസം ജനിപ്പിക്കുവാൻ പാകത്തിന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു നത്വേവാഹം ജാതു നാശം നത്വം നേമേ ജനാധിപ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയില്ല നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയുമില്ല ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കുന്നതായ രാജാക്കന്മാരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയില്ല അതായത് അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ് നൈവന ഭവിഷ്യാവഹ അവര് ഭാവിയിൽ ഉണ്ടാവില്ല എന്ന ഒരവസ്ഥയും ഉണ്ടാവില്ല അതായത് പണ്ടുള്ളവർ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇനി ഉണ്ടാകാൻ പോകുന്നവരും നമ്മളെല്ലാം തന്നെയാണ് സർവേ വയമതഹ പരം എല്ലാവരും നമ്മൾ തന്നെയാണ് അതിന് കാരണം ഒരു മെറ്റീരിയലും മാറ്ററും നശിപ്പിക്കാനും സാധ്യമല്ല ഒരു മെറ്റീരിയലും മാറ്ററും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല അതിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും അല്പം വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ് നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഉള്ളവരാണ് ഭാവിയിൽ നമ്മളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുന്നവരാണ് energy of a system remains constant it cannot be altered it cannot be changed ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ അസ്മിൻ ദേഹി ഈ ശരീരത്തില് ദേഹിന അസ്മിൻ യഥാ കൗമാരം യൗവനം ജല അസ്മിൻ ദേഹി ഈ ജീവാത്മാവ് എപ്രകാരമാണോ കൗമാരം യൗവനം ജല കുമാരാവസ്ഥ യൗവനാവസ്ഥ വാർദ്ധക്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് തഥാ അപ്രകാരം തന്നെ പ്രാപ്തി ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് പോകുമ്പോൾ അതായത് വ്യക്തി മരിച്ചാലും ധീര തത്ര നമുക്കിയതി ഒരു ധൈര്യശാലി ഒരിക്കലും അതിനെ ദുഃഖിക്കാറില്ല കാരണം കുമാരാവസ്ഥ യൗവനാവസ്ഥ ജരാവസ്ഥ മരണാവസ്ഥ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിൻ്റെ ഭാഗമായ പ്രകൃതി നിയമമായ ഒന്നിനെക്കുറിച്ച് ഹേ അർജുന നീ ദുഃഖിക്കേണ്ട യാതൊരു അവസ്ഥയും ഇല്ല ആവശ്യവുമില്ല മാത്ര സ്പർശാസ്തു കൗന്തേയ ശീത ഉഷ്ണ സുഖ ദുഃഖദാഹ സെൻസറി ഓർഗൻസ് മാത്ര സ്പർശാത്തു സെൻസറി ഓർഗൻസ് ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഹേ കൗന്ദേയ ഹേ അർജുന ശീത ഉഷ്ണ സുഖ ദുഃഖ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും നീ അറിയുന്നത് ആഗമാപായിനോ അനിത്യാഹ വരികയും പോവുകയും ചെയ്യുന്ന അനിത്യങ്ങളായവയെക്കുറിച്ച് കുറിച്ച് താം തിതിക്ഷസ്വ ഭാരത അതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും താങ്ങുവാനുള്ള ശക്തി ഹേ ഭാരത ഹേ അർജുന നിനക്കുണ്ടാകണം അതുകൊണ്ട് കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല നീ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ മുമ്പിലുള്ളതിനെ ഒന്നും കാണാൻ സാധ്യല്ല ചെവി അടച്ചിരിക്കുകയാണെങ്കിൽ പറയുന്നതൊന്നും കേൾക്കാൻ സാധ്യല്ല മൂക്കടച്ചു പിടിക്കുകയാണെങ്കിൽ സുഗന്ധങ്ങളൊന്നും അറിയാൻ സാധ്യല്ല നിങ്ങളുടെ നിന്റെ സെൻസറി ഓർഗൻസ് ഏത് സമയത്താണോ ചുറ്റുപാടുകളിൽ നിന്ന് സ്വയം നിന്നിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് വർത്തിക്കുന്നത് ആ സമയത്ത് ചുറ്റുപാടുകളുടെ സുഖദുഃഖങ്ങളൊന്നും തന്നെ നിന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് നീ അറിയേണ്ടതാണ് യം ഹി ന വ്യതയന്തിയതി പുരുഷം പുരുഷർഷഭ മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ പുരുഷം പുരുഷർഷഭ ശ്രേഷ്ഠനായ മനുഷ്യൻ യം ഹി ന വ്യതയന്തിയതി ഏതൊന്നിനെ കുറിച്ചാണോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നറിയുന്നത് അതിനെക്കുറിച്ച് അവർ ദുഃഖിക്കാറില്ല സമ ദുഃഖ സുഖം സുഖവും ദുഃഖവും തുല്യമായി കണ്ടിട്ട് ധീരം ധീരന്മാര് സൗ അമൃതത്വായ കൽപ്പതെ പരമമായ ചൈതന്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പ്രയാണം നടത്തുന്നു നീയും അപ്രകാരം തന്നെ സുഖവും ദുഃഖവും നിന്നെ ഒരു കാരണവശാലും ബാധിക്കരുത് അമരത്വത്തിലേക്കുള്ള യാത്രയിൽ നീ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കണം നാശതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ഇല്ലാത്തത് ഒന്നും ഉണ്ടാവുകയില്ല ഉള്ളതൊന്നും തന്നെ ഇല്ലാതെ ആവുകയുമില്ല നാ അസതോ വിദ്യതേ ഭാവോ ഇല്ലാത്തതിന് ഉണ്ട് എന്ന ഭാവം ഒരിക്കലും ഉണ്ടാവില്ല ന അഭാവോ വിദ്യതേ സദഹ യഥാർത്ഥത്തിലുള്ളതിന് അഭാവം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാവുകയില്ല ഉഭയോരഭിദൃഷ്ടോന്ത സ്വയോ തത്വദർശിഭി ഈ രണ്ട് വസ്തുതകൾ അറിയുന്നതാരാണോ അവരെയാണ് തത്വദർശികൾ എന്ന് പറയുന്നത് സയന്റിസ്റ്റുമാര് എന്ന് പറയുന്നത് അതായത് ഹേ അർജുന ഉള്ളതിനെ നശിപ്പിക്കാൻ സാധ്യല്ല ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും സാധ്യല്ല ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ ശാശ്വതമായി ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഉള്ളതിൻ്റെ മാനിപ്പുലേഷനും മാനിഫെസ്റ്റേഷനും മാത്രമാണെന്ന് സയന്റിസ്റ്റുമാർ പറയുന്ന രീതിയിലൂടെ ഹേ ക്ഷത്രിയനായ അർജുന നീ അറിഞ്ഞിരിക്കേണ്ടതാണ് അവിനാശിതു തദ്വിദ്ധി എന സർവമിതം തതം സർവമിതം തതം ഇവിടെ ഉള്ളതായ എല്ലാം തന്നെ അവിനാശിതു തദ്വിദ്ധി നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്ന് വിദ്ധി അറിഞ്ഞാലും വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി കശ്ചിത് കർത്തുമർഹതി ഒരാൾക്കും ചെയ്യുവാൻ സാധിക്കില്ല ന അർഹതി സാധ്യമല്ല ഇതിന് വിനാശം അവ്യയശ്യാസ്യ പ്രപഞ്ചത്തിൻ്റെ അത്യത്ഭുതകരമായ അനിർവചനീയമായ ആ പ്രതിഭാസത്തിലെ ഒന്നിനെയും തന്നെ നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഹേ അർജുന നീ അറിഞ്ഞാലും അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണ അവസാനമുള്ളതായ ഇമേദേഹ ശരീരം ഈ ശരീരം ഒരിക്കൽ മരണത്തിനടിമപ്പെടും അവസാനമുണ്ട് പക്ഷെ അതിനകത്തുള്ള ചൈതന്യത്തിന് നിത്യസ്യോക്ത ശരീരിണ ആ ശരീരത്തിനകത്തുള്ളതായ ചൈതന്യം നിത്യമായിട്ടുള്ളതാണെന്ന് ഉക്താഹ പറയപ്പെടുന്നു അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വഭാരത ഹേ ഭാരത ശരീരത്തിനകത്തുള്ള ചൈതന്യം അനാശിനോ നാശമില്ലാത്തതായതുകൊണ്ട് അപ്രമേയസ്യ ഇമ്മെഷറബിൾ അനന്തമായി കിടക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹേ അർജുന നീ ആ അനാദിയായ ചൈതന്യ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധത്തിനായി പുറപ്പെട്ടാലും ഏനം വ്യത്തിഹം യശ്ചൈനം യൈനം ഹതം യേനം വ്യത്തി ആരാണോ ഇപ്രകാരം ചിന്തിക്കുന്നത് ഈ ശരീരത്തിനകത്തുള്ളതായ ചൈതന്യം മരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ യശ്ചൈനം മറ്റാരാണോ ഈ ശരീരത്തിലുള്ള ചൈതന്യം മറ്റൊന്നിനെ വധിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് രണ്ടായാലും ശരി ഉഭൗ തൗ ആ പേരും തന്നെ ന വിജാനീതൗ അറിയുന്നില്ല ന അയം ഹന്തി ന ഹന്യത്തെ ഒന്നിനെയും കൊല്ലുവാനോ ഒന്നിനെയും കൊല്ലിക്കുവാനോ അല്ലെങ്കിൽ വധിക്കുവാനോ സാധ്യമല്ല എന്നുള്ള വസ്തുത ഇവർ രണ്ടുപേരും അറിയുന്നില്ല അതുകൊണ്ട് പ്രപഞ്ച ചൈതന്യത്തെ നശിപ്പിക്കുവാനോ ആ ചൈതന്യം കൊണ്ട് മറ്റൊന്നിനെ നശിപ്പിക്കുവാനോ രണ്ടും സാധ്യമല്ല എന്ന് ഹേ അർജുന നീ മനസ്സിലാക്കിയാലും ജായത്തെ മ്രിയത്തെ വാ കഥാചിന്നായം ഭൂത്വാ ഭവിത വാന്ന ഭൂയ ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മാവ് ന ജായത്തെ ജനിക്കുന്നുമില്ല ന മ്രിയതെ മരിക്കുന്നുമില്ല വാ കഥാചിന്നായം ഭൂത്വാ ഭവിതാ വാന്ന ഉണ്ടായിരുന്നു എന്ന അവസ്ഥയുമില്ല ഉണ്ടാകാൻ പോകുന്നു എന്ന അവസ്ഥയും അതിനില്ല അത് ശാശ്വതമായിട്ട് ഭൂമിയിൽ നിത്യമായിട്ട് ഉള്ളതാണ് എന്ന് ഹേ അർജുന നീ മനസ്സിലാക്കിയാലും അജോ നിത്യ ശാശ്വതോയം എന്നുമുള്ളത് നിത്യ എന്നുമുള്ളത് ശാശ്വത അയം എന്നും ശാശ്വതമായിട്ടുള്ളതാണ് പുരാണോ പണ്ടു മുതൽക്കേ ഉള്ളതാണ് ന ഹന്യമാനേ ശരീരേ ഒരിക്കലും നശിക്കുന്നതുമല്ല നശിക്കപ്പെടാൻ സാധിക്കുന്ന വിധത്തിൽ എന്ന് കൂടി നീ മനസ്സിലാക്കണം ഹേ അർജുന വേദാവിനാശിനം നിത്യം യേനമജമവ്യയം വേദാവിനാശിനം നിത്യം ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ ജീവചൈതന്യം നാശമില്ലാത്തതും നിത്യവുമാണെന്ന് വേദ ആരാണോ അറിയുന്നത് സ ഏനം അജമവ്യയം ഒരു കാരണവശാലും ജനിക്കുന്നതുമല്ല അതുപോലെ തന്നെ അവസാനിക്കുന്നതുമല്ല എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് കഥം സ പുരുഷ പാർത്ഥ ഹേ പാർത്ഥ ആ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുക ഇപ്രകാരം ഏത് പ്രകാരം ചിന്തിക്കുക കം ഘാതയതി ഹന്തി കം ആരാണ് വധിക്കുന്നത് ആരാണ് വധിക്കപ്പെടുന്നത് എന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് ഒരു കാരണവശാലും ഈ അറിവുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം പ്രപഞ്ച ചൈതന്യം നിത്യമാണ് അനിർവചനീയമാണ് അനന്തമാണ് അത് ഒരു ശരീരത്തിൽ കുറച്ചു കാലം വസിക്കുന്നു ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മാവിനെ കുറിച്ചറിയുന്ന ഒരു വ്യക്തിയും അതിനെ ആരെങ്കിലും വധിച്ചു എന്നോ അത് ആരെയെങ്കിലും വധിച്ചു വധിച്ചു എന്നോ ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ബുദ്ധിമാനായ ഹേ അർജുന നീ ആരെയെങ്കിലും കൊല്ലുന്നു എന്ന് ധരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല വസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി വശാംസി ഉപയോഗിച്ച വസ്ത്രം ജീർണമാകുമ്പോൾ യഥാവിഹായ അത് ഉപേക്ഷിച്ച് നവാനി ഗൃഹാതി നരോപരാണി സാധാരണ മനുഷ്യര് എപ്രകാരമാണോ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് തഥാ അപ്രകാരം തന്നെ ശരീരാണി വിഹായ ജീർണാനി ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യാനി സംയാതി നവാനി ദേഹി ഈ ജീവാത്മാവ് പുതിയ പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു നാം പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിലുള്ള ജീവാത്മാവ് പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു ആ ജീവാത്മാവ് പെർമനൻ്റ് ആണ് ശരീരം ടെമ്പററി ആണ് എന്ന് മനസ്സിലാക്കിയാലും